പ്രേക്ഷകർക്ക് എൻ്റെ വിനീത പ്രണാമം ഭാരതീയ ചിന്താധാരകളിൽ ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് ഉപനിഷത്തുക്കൾ വേദങ്ങൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ ദർശനങ്ങൾ സ്മൃതികൾ ഇവയെല്ലാം വളരെ ഉജ്ജ്വലമായ രീതിയിൽ ശാസ്ത്രവും ആത്മീയതയും സമന്വയിപ്പിച്ചുകൊണ്ട് വിവരിക്കുന്നുണ്ട് അനവധി സാഹിത്യങ്ങൾ വളർന്നത് തന്നെ ഈ ഈശ്വരനോടുള്ള ഭാവഭക്തിയുടെ പ്രത്യേകത കൊണ്ടാണ് ഇപ്പോൾ ശ്രീകൃഷ്ണനെക്കുറിച്ച് എത്രയെല്ലാം സംഗീതങ്ങൾ എത്രയെല്ലാം ഗാനങ്ങൾ എത്രയെല്ലാം കീർത്തനങ്ങൾ എത്രയെല്ലാം നാടകങ്ങൾ എത്രയെല്ലാം കഥകളി ഇതെല്ലാം ശ്രീകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുണ്ട് അതുപോലെ രാമായണത്തെ കേന്ദ്രീകരിച്ചുണ്ടായിട്ടുണ്ട് എന്താ ഇങ്ങനെ ഉണ്ടാവാൻ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വിവരിക്കുകയുണ്ടായി പല തരത്തിലുള്ള ഭക്തി പല തരത്തിലുള്ള വീക്ഷണങ്ങൾക്ക് ഭാരതീയർ അനുവാദം നൽകിയിരുന്നു ഈശ്വരനോട് ഈശ്വരനെക്കുറിച്ച് ഈശ്വരനുമായ ബന്ധത്തെക്കുറിച്ച് ഏത് തരത്തിലുള്ള ബന്ധമാണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഭക്തന്മാർക്ക് അല്ലെങ്കിൽ ഭാരതീയർക്ക് പൂർവീക ഋഷിവര്യന്മാർ നൽകിയിരുന്നു അവരിൽ പലരും ഈശ്വരനോട് അവതാരങ്ങളോട് ശാന്തഭാവ ഭക്തി പുലർത്തിയിരുന്നു സഖ്യഭാവ ഭക്തി പുലർത്തിയിരുന്നു ദാസ്യഭാവ ഭക്തി മാധുര്യഭാവ ഭക്തി വാത്സല്യഭാവ ഭക്തി ചിലർ ചാർവാകന്മാർ ചാർവാകന്മാരുടെ പ്രത്യേകത എന്താണെന്നറിയാലോ യാവത് ജീവേത് സുഖം ജീവേത് ഋണം കൃത്വ ഘൃതം പിബേത് ഭസ്മീഭൂതസ്യ ദേഹസ്യാം പുനരാഗമനം കുതഹ എന്നാ പറയുക എത്ര കാലം ജീവിക്കുന്നു സുഖമായിട്ട് ജീവിക്കാം കടം വാങ്ങിച്ചിട്ടാണെങ്കിലും നെയ്യ് കൂട്ടി ഊണ് കഴിക്കാം എന്നാണോ ഈ ശരീരം ഭസ്മമായി പോകുന്നത് പിന്നെ ഒരു കാരണവശാലും തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല അപ്പം ജീവിച്ചിരിക്കുന്നിടത്തോളം സുഖമായി ജീവിക്കാൻ പറഞ്ഞവർ ഈശ്വരനോടുള്ള ഭക്തിയുടെ ആവശ്യമേ ഇല്ല ഈശ്വരൻ്റെ ആവശ്യമേ ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞവർക്കും ഭാരതീയര് മഹർഷി സ്ഥാനം നൽകിയിരുന്നു ചാർവാക മഹർഷി എന്ന പറഞ്ഞിരുന്നത് അവരുടെ പുസ്തകങ്ങൾക്ക് ചാർവാക സംഹിത ഋഗ്വേദ സംഹിത യജുർവേദ സംഹിത സമവേദ സംഹിതയുടെ സ്ഥാനം തന്നെയാണ് ചാർവാക സംഹിതകൾക്കും നൽകിയിരുന്നത് അപ്പോൾ വിവിധ ഭാവഭക്തിയിലൂടെ നമുക്ക് ഈശ്വരനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല പന്താവുകൾ ആചാരാനുഷ്ഠാനങ്ങൾ അത് അനുഭവത്തിൻ്റെയും ഗവേഷണത്തിൻ്റെയും പന്താവിലൂടെ അതുപോലെ ശാസ്ത്രത്തിൻ്റെയും ആത്മീയതയുടെയും സമന്വയത്തിലൂടെ ഭാരതീയർ നൽകിയിരുന്നു രണ്ട് മൂന്ന് ക്ലാസ്സുകൾക്ക് മുമ്പ് ഒരു ക്ലാസ്സിൽ ഞാൻ വിവരിക്കേണ്ടായി വൈദിക ആരാധനാക്രമം എന്ന് പറയുന്നത് ഭീതമന്ത്രങ്ങൾ ചൊല്ലി അഗ്നിയിൽ ദ്രവ്യങ്ങൾ ഹവിസ് ചമത നെയ്യ് പാല് തുടങ്ങിയവ അഗ്നിയിൽ ഹോമിക്കാം എനർജി ടു എനർജിയാണ് ആരാധനാക്രമം അംഗീകരിച്ചിരുന്നത് വൈദിക രീതിയിൽ അപ്പോൾ വൈദിക ആരാധനാക്രമം എന്ന് പറഞ്ഞാൽ സോമയാഗം അതുപോലെ തന്നെ അശ്വമേധയാഗം വാജപേയ യാഗം യാഗങ്ങളുടെ മിനിയേച്ചർ ഫോം ചെറിയ രൂപത്തിൽ ഇന്നും ചണ്ഡികാ ഹോമം മൃത്യുഞ്ജയ ഹോമം ധന്വന്തരി ഹോമം രുദ്രഹോമം ഗണപതി ഹോമം എല്ലാം നടത്താറുണ്ട് ഇതും അഗ്നിയിൽ തന്നെയാണ് ഇതെല്ലാം യാഗ ആരാധനാക്രമമാണ് അഗ്നിയിലേക്ക് ഹവിസ് അർപ്പിച്ചുകൊണ്ട് എന്നാൽ പൗരാണിക ആരാധനാക്രമം അതാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ചെയ്യാറുള്ളത് അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഒരുപക്ഷെ നിങ്ങളെല്ലാം അത് ചെയ്യുന്നുണ്ടാവും പക്ഷെ വിശദമായിട്ട് അത് ഈ ക്രമത്തിലാണ് ഇതെല്ലാം പെടുന്നത് എന്ന അറിവ് പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായി എന്ന് വരില്ല ഒന്ന് നോക്കുക ഒന്നാമത്തെ പൗരാണിക ആരാധനാക്രമം എന്ന് പറയുന്നത് ശ്രവണം കേൾക്കുക കീർത്തനങ്ങൾ കേൾക്കാം ഈശ്വര കഥകൾ കേൾക്കാം പുരാണങ്ങൾ കേൾക്കാം ഇതിഹാസങ്ങൾ കേൾക്കാം സതുപദേശങ്ങൾ കേൾക്കാം അപ്പോൾ ഒന്നാമത്തെ ആരാധനാക്രമം ശ്രവണം രണ്ടാമത്തെ ക്രമം ദർശനം വിഗ്രഹത്തെ കാണാം വിളക്ക് കണ്ട് തൊഴ അമ്പലത്തിൽ ചെന്ന് തൊഴ ഇതെല്ലാം ദർശന രീതിയിലുള്ള ആരാധനാക്രമം ശ്രവണത്തിലൂടെയുള്ള ആരാധന ദർശനത്തിലൂടെ ഉള്ള ആരാധന അടുത്തത് കീർത്തനം നാക്കുപയോഗിച്ച് വിവിധ കീർത്തനങ്ങൾ ചൊല്ലാം വിവിധ മന്ത്രങ്ങൾ ചൊല്ലാം ആരാധനയ്ക്ക് ആവശ്യമായ ഏതെല്ലാം ശബ്ദങ്ങൾ മെലോഡിയസ് ആയിട്ട് ചൊല്ലാൻ സാധിക്കുമോ അത് ചൊല്ലാം പ്രാർത്ഥനാരൂപത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുമോ അത് ചെയ്യാം സാധാരണ പറയാം തേജോസി തേജോ മയി ദേഹി വീര്യമസി വീര്യം മയി ദേഹി ജയമസി ജയം മയി ദേഹി അങ്ങനെ പറയാറുണ്ട് നീ വീര്യമാണ് എനിക്ക് വീര്യം തരിക നീ ജയമാണ് എനിക്ക് ജയം തരിക നീ ശക്തിയാണ് എനിക്ക് ശക്തി തരിക അങ്ങനെ ധാരാളം വാക്കുകളുണ്ട് ഇതെല്ലാം നമ്മൾ കീർത്തനം രൂപത്തിൽ അർത്ഥന രൂപത്തിൽ നമ്മൾ നാക്കുപയോഗിച്ച് ചൊല്ലാറുണ്ട് അതായത് ശ്രവണം ദർശനം കീർത്തനം സ്മരണം ഈശ്വരനെ സ്മരിക്കാൻ പറയും അതായത് വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതിന് പറഞ്ഞാൽ ഈശ്വരനെ സ്മരിച്ചുകൊണ്ടിരിക്കാൻ പറയും അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഈശ്വരനെ സ്മരിച്ചതിന് ശേഷം വേണം ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കാൻ എന്ന് മക്കളോട് അമ്മമാർ പറയാറുണ്ട് അപ്പോൾ ഈശ്വര സ്മരണ ലോകത്തിലെവിടെയാണെങ്കിലും ഈശ്വരനെ സ്മരിക്കാൻ വിഗ്രഹം മുമ്പിൽ വേണമെന്നില്ല വിളക്ക് വേണമെന്നില്ല രൂപം വേണമെന്നില്ല മനോമണ്ഡലത്തിൽ ഈശ്വരനെ കൊണ്ടുവന്ന് ഒന്ന് ചിന്തിക്കുക ധ്യാനിക്കുക അത് സ്മരണം ഇപ്പോൾ ചെവിയായി കണ്ണ് നാക്ക് മനസ്സ് കൈ കൈ ഉപയോഗിച്ച് അർച്ചനം നടത്താം അർച്ചന നടത്തുന്നത് ഒരു ഈശ്വരാരാധനാക്രമമാണ് കൈ ഉപയോഗിച്ച് സേവനം നടത്താം നരസേവ നാരായണ സേവ അപ്പോൾ സേവനം നടത്തുന്നത് ഈശ്വര ആരാധനായുടെ ഭാവമാണ് കൈ ഉപയോഗിച്ച് വന്ദനം നടത്താം വന്ദിക്കുന്നതും ഈശ്വര ആരാധനയുടെ ഭാവം അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയുടെ മുമ്പിൽ കൂടെ പോകുമ്പോൾ ഭക്തന്മാരെന്താ ചെയ്യുക സൈക്കിളിലാണ് പോകുന്നതെങ്കിൽ ഒന്ന് ഇറങ്ങിയിട്ട് നെഞ്ചത്ത് തൊട്ട് ചിലർ കുരിശു വരച്ച് പോകും അപ്പോൾ കൈ തന്നെയാണ് വന്ദിക്കാൻ ഉപയോഗിക്കുക അപ്പം ശ്രവണത്തിലൂടെയുള്ള ആരാധന ദർശനത്തിലൂടെയുള്ള ആരാധന കീർത്തനത്തിലൂടെയുള്ള ആരാധന സ്മരണയിലൂടെ ഉള്ള ആരാധന അർച്ചനയിലൂടെയുള്ള ആരാധന വന്ദനത്തിലൂടെയുള്ള ആരാധന സേവനത്തിലൂടെയുള്ള ആരാധന നാല് പ്ലസ് മൂന്ന് ഏഴ് പ്ലസ് മൂന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് കൈകൊണ്ടാണ് മൂന്നെണ്ണം വരിക വന്ദനം വരുന്നു അർച്ചനം വരുന്നു സേവനം വരുന്നു ഇത് മൂന്നും വരുന്നത് ജനറലി കയ്യിലൂടെയാണ് ഈ ക്രമങ്ങളുടെ വളരെ അധികം മോഡിഫിക്കേഷൻ സംഭവിച്ചതാണ് ഇന്നത്തെ പൂജാവിധികൾ മറ്റൊരർത്ഥത്തിൽ ഈ ഏഴെണ്ണത്തിലേക്ക് additions deletions modifications and corrections permitted ആണ് അഡീഷൻസ് കുറേ കൂട്ടിച്ചേർക്കാം കുറേ ഡിലീറ്റ് ചെയ്യുക ചിലതൊക്കെ ആവശ്യമില്ലാത്തത് കളയാം ചിലത് മോഡിഫൈ ചെയ്യാം ചിലതിൽ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താം ഈ നാല് തരത്തിലുള്ള പ്രക്രിയയ്ക്ക് വിധേയമാക്കിയിട്ട് അർച്ചനയാണ് പൂജയായി മാറിയത് സമൂഹാർച്ചന സുമംഗലി പൂജ വിദ്യാദേവതാ പൂജ ഇതെല്ലാം അർച്ചനയുടെ മോഡിഫിക്കേഷനാണ് വന്ദനത്തിൻ്റെ മോഡിഫിക്കേഷൻ നമസ്കരിക്കുക നമ്മൾ നല്ല രീതിയിൽ ദ്രവ്യങ്ങൾ നൽകിയിട്ട് വന്ദിക്കുക അതുപോലെ തന്നെ സമർപ്പിക്കുന്നത് മുഴുവനും വന്ദനത്തിൻ്റെ ഭാഗമാണ് അതിനെ സ്മരിക്കാം സ്മരിക്കുന്നതിലൂടെയാണ് ധാരണ ധ്യാന സമാധി എന്ന അഷ്ടാംഗ യോഗത്തിലെ അവസാനത്തെ മൂന്ന് കാര്യങ്ങൾ വന്നത് അപ്പോൾ സ്മരണ അങ്ങനെ സാധിക്കും അതുപോലെ തന്നെ കീർത്തനം ചൊല്ലുമ്പോൾ എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നിറന്ന പീലികൾ നിരക്കവേ കുത്തി നെറുകയിൽ കുതിച്ചിറാമുടു കെട്ടി നല്ല വാത്സല്യഭാവത്തിൽ ശ്രീകൃഷ്ണനെ സ്തുതിക്കുന്ന കീർത്തനമാണ് അത് അതേ സമയത്ത് ദാസ്യഭാവത്തിൽ ഈശ്വരനെ സ്തുതിക്കാറുണ്ട് ദൈവമേ കൈതോഴാം കേൾക്കുമാറാകേണം പാവമാമെന്നെ നീ കാക്കുമാറാകൻ അങ്ങ് യജമാനാണ് ഞാൻ ദാസനാണ് ദാസനായ എന്നെ അങ്ങ് കാക്കുമാറാകൻ അപ്പം ശ്രീകൃഷ്ണനോടുള്ള വാത്സല്യഭാവഭക്തി നിറന്ന പീലികൾ നിരക്കവേ കുത്തി എന്നുള്ളതിലും ദാസ്യഭാവഭക്തി നേരത്തെ പറഞ്ഞതുപോലെ ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണമെന്നും അങ്ങനെ ഓരോ ഭാവത്തിലൂടെ നമുക്ക് കീർത്തനങ്ങൾ ഉണ്ടാക്കാം ഈ കീർത്തനങ്ങളെല്ലാം ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കുക മനസ്സിന് ഒരു സംതൃപ്തി ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ച് അവതരിപ്പിക്കേണ്ട ദുഃഖങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇപ്പോൾ ചിലർ ചോദിക്കും ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ചങ്കൂറ്റത്തോടുകൂടി മുമ്പോട്ട് പോകാൻ സാധിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു ആവ ഒരാവശ്യമില്ല പക്ഷേ മനുഷ്യനൊരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് മനുഷ്യ മനസ്സിന് എപ്പോഴും അറിയാം ആ മനുഷ്യ മനസ്സിനറിയുമ്പോഴാണ് ഏത് യുക്തിവാദിയും ഏത് നിരീശ്വരവാദിയും അറിയാതെ ഈശ്വരൻ മുകളിലുണ്ടെന്ന് പറയുന്നത് ഇതെല്ലാം ഈശ്വരൻ കാണുന്നുണ്ടെന്ന് പറയുന്നത് എന്താ കാരണം ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന വ്യക്തിക്ക് ആ പരീക്ഷ എഴുതുന്നതിന് മുൻപുണ്ടാകുന്ന കൺഫ്യൂഷൻ ടെൻഷൻ ദുഃഖം ഭയം ഇത് ഒരു മനുഷ്യനോടും പറയാൻ സാധിക്കില്ല മനുഷ്യനോട് പറഞ്ഞാൽ അമ്മയോട് പറഞ്ഞാൽ അച്ഛനോട് പറഞ്ഞാൽ എന്താ സാധിക്കുക അവർ പറയും സാരമില്ല നീ തന്നെ താനെ തയ്യാറായി പരീക്ഷ എഴുതാം തന്നെ താനെ തയ്യാറായി പരീക്ഷ എഴുതണമെന്ന് എനിക്കറിയാം പക്ഷേ എങ്ങനെയാണ് ഇത് സാധിക്കുക അപ്പോൾ ഇവർക്കെല്ലാം അപ്പുറത്തേക്കൊരു പ്രാർത്ഥന വേണം വലിയ നിരീശ്വരവാദി പാർട്ടിക്കാർ ഒരു ദിവസം എന്നെ വിളിച്ചിരുന്നു സാറേ മറ്റന്നാൾ ഞങ്ങളുടെ ഒരു പ്രകടനമാണ് വലിയൊരു ജാഥ നയിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ കവടിയാർ പാലസിൽ നിന്ന് അതിൻ്റെ മുമ്പിൽ നിന്ന് ആരംഭിച്ച് സെക്രട്ടേറിയറ്റ് വരെയാണ് പക്ഷേ രണ്ട് ദിവസമായി മഴയുടെ നല്ല ലക്ഷണമുണ്ട് എന്താ ചെയ്യുക ഞാൻ വെറുതെ ചോദിച്ചു അദ്ദേഹത്തിൻ്റെ പേര് നല്ലോണം അറിയാവുന്ന വ്യക്തി ആയതുകൊണ്ട് നിങ്ങൾ എന്താ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് സാർ ഏതായാലും മഴ പെയ്യാതിരിക്കാൻ പഴവങ്ങാടി ഗണപതിക്ക് നൂറ്റിയൊന്ന് നാളികേരം ഉടച്ചിട്ടുണ്ട് പക്ഷെ ബാക്കി ആരോടും അറിയിച്ചിട്ടില്ല അവർക്കത് പിടിച്ചൊന്നും വരില്ല അപ്പോൾ നിങ്ങളെന്താ സെക്രട്ടറി ആയ സ്ഥിതിക്ക് ഉടയ്ക്കാൻ കാരണം മഴ പെയ്യരുതെന്ന് പിന്നെ ആരോടാ പറയുക ആരോടെങ്കിലും പറയണ്ടേ മനസ്സിനൊരു സമാധാനം വേണ്ടേ മഴ പക്ഷേ പെയ്തേക്കാം നാളികേരം ഉടച്ചത് കൊണ്ട് ഗണപതിക്ക് നാളികേരം ഉടച്ചത് കൊണ്ട് മഴ പെയ്യോ പെയ്യാതിരിക്കുകയോ ചെയ്യുന്നുള്ള പ്രശ്നം വേറെ പക്ഷേ മഴ പെയ്യരുത് എന്നുള്ളതിന് താൻ എന്ത് ചെയ്തു എന്ന് തൻ്റെ മനസ്സാക്ഷി തന്നോട് ചോദിക്കുകയാണെങ്കിൽ അതിനെന്താ ഉത്തരം പറയുക ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നൂറ്റൊന്ന് നാളികേരം ഉടച്ചിട്ടുണ്ട് നൂറ്റൊന്ന് നാളികേരം ഉടച്ചാൽ മഴ പെയ്യാതിരിക്കുമോ അതറിഞ്ഞൂടാ മഴ പെയ്യുന്നത് നാളികേരവും തമ്മിൽ ബന്ധമുണ്ടോ അതും അറിഞ്ഞൂടാ ഈ ഈശ്വരനാണോ മഴയെ കൺട്രോൾ ചെയ്യുന്നത് അതും അറിഞ്ഞൂടാ പിന്നെ എന്തിനാ താനിത് ചെയ്തത് എല്ലാ മനുഷ്യനും ചാരി നിൽക്കാൻ ഒരു സപ്പോർട്ട് വേണം ജീവിതത്തിലെ ജയപരാജയങ്ങൾ സുഖദുഃഖങ്ങൾ ഉയർച്ച താഴ്ചകൾ ലാഭനഷ്ടങ്ങൾ വരവ് പോക്കുകൾ ഇവയ്ക്കെല്ലാം ഉണ്ടാകുന്ന സന്തോഷവും സന്താപവും വരുമ്പോൾ ചാരി നിൽക്കാൻ സന്തോഷമുണ്ടാകുമ്പോൾ മറ്റുള്ളവരുമായി ചർച്ച ചെയ്തത് പങ്കിടാൻ ദുഃഖമുണ്ടാകുമ്പോൾ സ്വയം എഴുന്നേറ്റ് നിൽക്കാനുള്ള ഓജസ്സിന് വേണ്ടി ചാരി നിൽക്കാനുള്ളൊരു സപ്പോർട്ട് അതാണ് ഈശ്വരൻ ആ ഈശ്വരനോട് ഭയത്തിൻ്റെ ക്രമത്തിൽ ഭാരതീയർക്ക് മുമ്പോട്ട് പോകാൻ അറിയില്ല അപ്പോൾ ഏത് രീതിയിലാണ് നേരെ പറഞ്ഞ അഞ്ച് ഭാവത്തിലൂടെ മുമ്പോട്ട് പോവുക അഞ്ച് ഭാവത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് നല്ല രീതിയിൽ ഈശ്വരനെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്നത് ഒരാരാധനയാകുന്നു ഈശ്വര രൂപം ഭാവം പ്രതിമ വിളക്ക് അല്ലെങ്കിൽ ഒരു ചിത്രം കാണുന്നത് മറ്റൊരാരാധനയാവുന്നു ഈശ്വരനുമായി ബന്ധപ്പെട്ട നല്ല കവിതകൾ കീർത്തനങ്ങൾ ചൊല്ലുന്നത് മൂന്നാമത്തെ ഒരു ആരാധന വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇന്ന് എ സി വിയിൽ ഞാൻ നൽകുന്ന ഈ പ്രഭാഷണം അത് റെക്കോർഡ് ചെയ്യാൻ വരുന്ന വ്യക്തി ആ ക്യാമറ തൊട്ട് തലയിൽ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത് എന്താ കാരണം ഞാനൊരു വലിയ കാര്യം തുടങ്ങാൻ പോകുന്നു അബദ്ധമൊന്നും പറ്റരുത് കുറേ മണിക്കൂറുകൾ കൊണ്ട് ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയാൽ അത് മുഴുവനും വീണ്ടും എടുക്കേണ്ടി വരും അത് അത്ര രസകരമായിട്ടുള്ള കാര്യമല്ല ബോറിംഗ് ആണ് അപ്രകാരമൊന്നും സംഭവിക്കരുതേ ഈശ്വര എന്ന് ക്യാമറ തൻ്റെ ആയുധം ആയുധ പൂജയ്ക്ക് പൂജയ്ക്ക് വെക്കുന്ന അതേ സാധനം തൊട്ട് ഒന്ന് തലയിൽ വെക്കുമ്പോൾ മനസ്സിനകത്തുണ്ടാകുന്ന ആത്മസംതൃപ്തി ആത്മധൈര്യം ആത്മവിശ്വാസം മൂന്നെണ്ണം ആത്മസംതൃപ്തി ആത്മധൈര്യം ആത്മവിശ്വാസം ഇത് മൂന്നിനും മറ്റൊരു വഴിയില്ല അവിടെയാണ് നമ്മൾ ഈശ്വരനെ ആരാധിക്കുക ഈശ്വര രൂപത്തെ ആരാധിക്കുക അപ്പോൾ ഏത് കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞു നാല് പ്ലസ് മൂന്ന് എന്ന് പറഞ്ഞു വന്ദനം എന്നതിൻ്റെ കൂട്ടത്തിൽ സേവനം എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ ഭാരതീയ ആരാധനാക്രമത്തിൽ സേവനത്തിന് ഒരു അസാധാരണമായ സ്ഥാനമുണ്ട് പണ്ട് വാനപ്രസ്ഥം എന്ന് പറയുക ബ്രഹ്മചര്യം ഗ്രഹസ്ഥം സന്യാസം വാനപ്രസ്ഥം അല്ലെങ്കിൽ വാനപ്രസ്ഥം സന്യാസം ഏതായാലും ഈ വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ കാട്ടിലേക്ക് പോകുക എന്നുള്ള അർത്ഥമേ അതിനകത്തില്ല അതുമാകാം എന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്നിറങ്ങി ഭാര്യയെ മക്കളെ ഏൽപ്പിച്ച് അമ്മയെ നല്ലവണ്ണം നോക്കണമെന്ന് പറഞ്ഞ് ബാക്കി അൻപത് അൻപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ മറ്റ് മറ്റ് രോഗികളെ വൃദ്ധരെ മൃഗങ്ങളെ പ്രകൃതിയെ ഇവയെ എല്ലാത്തിനെയും ആരാധനാഭാവത്തോടു കൂടി സേവിക്കുക എന്ന് പറയുന്നത് ഒരു ഈശ്വരാരാധനയായിരുന്നു അവിടെയാണ് നമുക്ക് ശരിക്കു പറഞ്ഞ സേവനം വരുന്നത് ആ സേവന ജീവിതത്തിൻ്റെ അന്ത്യഭാഗത്തിൽ ചെയ്തിരുന്നത് അപ്ലൈഡ് സ്പിരിച്വാലിറ്റി ആയിരുന്നു എന്താണത് അപ്ലൈഡ് സ്പിരിച്വാലിറ്റി മറക്കരുത് നല്ലൊരു വാക്കാണ് ഇംഗ്ലീഷിലേ ഉള്ളൂ ആ വാക്ക് പ്രായോഗിക ആത്മീയത എന്ന് വേണമെങ്കിൽ മലയാളത്തിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും ഏതാണ് അപ്ലൈഡ് സ്പിരിച്വാലിറ്റി സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു എന്ന വേദമന്ത്രങ്ങളുണ്ടല്ലോ അത് തന്നെയാണ് അപ്ലൈഡ് സ്പിരിച്വാലിറ്റി അത് തന്നെയാണ് സേവനം എല്ലാവരും സുഖമായിരിക്കട്ടെ അതിന് താനെന്താ ചെയ്യുന്നത് അവർക്ക് സുഖമുണ്ടാക്കാവുന്ന കർമ്മത്തിൽ ഞാൻ ഏർപ്പെടുന്നു എല്ലാവർക്കും മംഗളകരമായ അവസ്ഥ ഉണ്ടാകട്ടെ താൻ എന്താ ചെയ്യുന്നത് അവർക്ക് മംഗളമുണ്ടാകാനുള്ള സേവന കാര്യത്തിൽ ഞാൻ ഏർപ്പെടുന്നു സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് ആരും ദുഃഖിക്കുന്നവരായിട്ട് ഉണ്ടാകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥന അവൻ്റെ ദുഃഖത്തെ കണ്ണുനീര് തുടച്ച് അവന് വിശക്കുന്നുണ്ടെങ്കിൽ ഭക്ഷണം കൊടുത്ത് രോഗമുണ്ടെങ്കിൽ ഔഷധം കൊടുത്ത് വൃദ്ധനാണെങ്കിൽ ഒന്ന് സാന്ത്വനിപ്പിച്ച് വീടില്ലെങ്കിൽ വീടിൻ്റെ അത്യാവശ്യമായ കാര്യങ്ങൾ കൊടുത്ത് വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്ത് ഈ പ്രവൃത്തി ചെയ്യുന്നതിനാണ് സേവനം എന്ന് പറയുന്നത് ഈശ്വരാരാധന എന്ന് പറയുന്നത് ഞാൻ കുറേ കാലം കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ ക്ഷണമനുസരിച്ച് എഡ്മണ്ടൺ കാനഡയിൽ പ്രവർത്തിച്ചിരുന്നു എഡ്മണ്ടൺ എന്ന് പറയുമ്പോൾ ആർട്ടിക് ഓഷ്യൻ്റെ അടുത്താണ് അതായത് നല്ല വിൻ്ററിൽ ഡിസംബർ മാസം അവസാനം ജനുവരി ഫസ്റ്റ് വീക്കിൽ സൂര്യ ഉദയം എന്ന് പറയുന്നത് പതിനൊന്നേ മുക്കാലിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടാവുന്നതിന് തൊട്ട് മുമ്പ് സൂര്യോദയം പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലിന് സൂര്യാസ്തമയോ ഒരു മണിക്കൂറേ ഉള്ളൂ സൂര്യന് സൂര്യനെ കാണാനേ സാധിക്കില്ല തെക്കേ അറ്റത്ത് സൂര്യൻ്റെ ഒരു ചെറിയ മിന്നൽ മാത്രം കാണാം കിഴക്കല്ല തെക്ക് കാരണം ആർട്ടിക്കോഷ്യൻ്റെ മുകളിൽ ആ ഏരിയയിലാണ് അപ്പോൾ ആ സമയത്ത് എഡ്മണ്ടനിലെ ടെമ്പറേച്ചർ മൈനസ് നാൽപ്പത്തഞ്ച് മൈനസ് അൻപതാണ് കാറ്റും കൂടി ഉണ്ടെങ്കിൽ മൈനസ് അറുപത് മൈനസ് അറുപത്തഞ്ച് വരെ പോകും അപ്പോൾ മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല ചന്ദ്രനിലേക്ക് പോകുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് സാധാരണ രീതിയിൽ അവിടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക വണ്ടി വീടിൻ്റെ അടുത്ത് വരും അതിനകത്തേക്ക് കയറണം റോഡ് മൊത്തം ഒരു മീറ്റർ രണ്ട് മീറ്ററിലൊക്കെ സ്നോ ഉണ്ടാവും സ്നോ മാറ്റിയില്ലെങ്കിൽ അത് കൂടെ പോകാൻ സാധ്യമല്ല അങ്ങനെയുള്ള സമയത്തും ഭാരതീയർ ധാരാളം പേര് ഈ പാവപ്പെട്ടവർക്ക് ഭക്ഷണം എത്തിക്കുന്നൊരു കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കും ശനി ഞായർ രണ്ട് ദിവസങ്ങളിൽ ഹോളിഡേയ്സിൽ ഈ ഭാരതീയർ സത്യസായി ബാബയുടെ അമൃതാനന്ദമയുടെ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ആൾക്കാർ ചിന്മയാ മിഷൻ്റെ ആൾക്കാർ അങ്ങനെ സ്വാമിനാരായണ പ്രസ്ഥാനക്കാർ എല്ലാവരും സഹകരിച്ച് വീടുകളിൽ നിന്ന് ക്വിൻ്റൽ കണക്കിന് ബ്രെഡ് അതെല്ലാം കൊണ്ടുവന്ന് ഭിക്ഷക്കാരുണ്ട് റോഡ് സൈഡിൽ ഇത്രയും തണുപ്പത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല മൂന്ന് കോടി ജനതയുള്ള ഇന്ത്യയുടെ ആറ് ഇരട്ടി വലിപ്പമുള്ള ഇന്ത്യയേക്കാൾ പതിനേഴ് ഇരട്ടി പ്രകൃതി വിഭവങ്ങളുള്ള കാനഡയിൽ മൂന്ന് കോടി ആൾക്കാരെ ആകെ ഉള്ളൂ കേരളത്തിൻ്റെ ജനസംഖ്യ ഉള്ളൂ അത്രയും വലിയ കാനഡയിൽ ഭിക്ഷക്കാരുണ്ടെന്ന് പറഞ്ഞു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാൻ സാധിക്കും ഈ ഇവരുടെ ഇത്രയും കൊടും തണുപ്പത്ത് അവരുടെ വീടുകളിൽ ചെന്ന് അല്ലെങ്കിൽ അവർ കിടക്കുന്ന സ്ഥലത്ത് ചെന്ന് ഭക്ഷണം കൊടുക്കുക എന്ന കർത്തവ്യം ഇവരെ കൊണ്ട് ചെയ്യിക്കുന്ന മനോവികാരം അത് ഭക്തിയാണ് അതായത് ഈശ്വരാരാധനയാണ് താൻ ചെയ്യുന്നത് എന്ന ഭക്തിയാണ് അപ്പോൾ സേവനം എന്ന് പറയുന്നത് ഭക്തിയുടെ ഭാവമാണ് അതിഗംഭീരമായിട്ടുള്ള അത്യുജ്വലമായ അപ്ലൈഡ് സ്പിരിച്വാലിറ്റിയാണ് നമുക്കത് കാണാൻ സാധിക്കാം അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ വരി കീർത്തനം എന്ന വാക്കിലാണ് ഈ ത്യാഗരാജ കൃതികൾ മുഴുവനും ദീക്ഷിതരുടെ കൃതികൾ മുഴുവനും ഉണ്ടായത് അതിപ്രഗത്ഭനായ തിരുവനന്തപുരം രാജ്യം തിരുവിതാംകൂർ രാജ്യം വരിച്ചിരുന്ന സ്വാതി തിരുനാളിൻ്റെ കീർത്തനങ്ങൾ മൊത്തമുണ്ടായത് ഭക്തിയിൽ നിന്നാണ് അപ്പം സംഗീതമെന്ന മായാലോകം വളർന്നത് മുഴുവനും ഭക്തി എന്ന ഒരു ഉജ്ജ്വലമായ ഈശ്വരഭാവത്തോട് കൂടിയതാണ് ആ ഭക്തി ഇല്ലായിരുന്നെങ്കിൽ ഈ സങ്കീർത്തനങ്ങളും കീർത്തനങ്ങളും പാട്ടുകളും ഒന്നും ഉണ്ടാവില്ല മറ്റൊരു സ്ഥലത്തെ മറ്റു മതങ്ങൾ നോക്കുക ഈശ്വരനോട് ഭയമാണ് ഉണ്ടായിരുന്നത് ഈ ഭയമുള്ള സ്ഥലത്തൊന്നും ഇതുപോലെയുള്ള കീർത്തനങ്ങൾ ഉണ്ടായിട്ടില്ല കാരണം എന്താണ് ആരാധനാഭാവം വ്യത്യാസമുണ്ട് അപ്പോൾ ത്യാഗരാജർക്ക് തോന്നിയിരുന്ന ഭാവം ശ്രീരാമനോട് വാത്സല്യഭാവമാണ് അതേ സമയത്ത് സ്വാതി തിരുനാളിന് തോന്നിയിരുന്ന സഖ്യഭാവമാണ് ഈശ്വരനോടങ്ങ് സുഹൃത്തിൻ്റെ രീതിയിലാണ് ദീക്ഷിതർക്ക് തോന്നിയിരുന്നത് ചിലപ്പോൾ വാത്സല്യഭാവം ചിലപ്പോൾ സഖ്യഭാവം ചിലപ്പോൾ ദാസ്യഭാവം പല തരത്തിലുള്ള ഭാവമാണ് തോന്നിയിരുന്നത് ഇതെല്ലാം തോന്നാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ നൽകിയിരുന്നു ആ രീതിയിലാണ് സംഗീതങ്ങൾ മുഴുവൻ സംഗീതം മുഴുവനും രചിക്കപ്പെട്ടത് തുളസീദാസ രാമായണം കാളിദാ സോറി വാൽമീകി രാമായണത്തേക്കാൾ വ്യത്യാസം വരാൻ തന്നെ കാരണം തുളസീദാസൻ്റെ ശ്രീരാമനോടുള്ള ഭക്തിഭാവത്തിലെ വ്യത്യാസമാണ് ശരിക്കും വാത്സല്യഭാവത്തിലൂടെയാണ് അത് എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അനവധി സാഹിത്യ കൃതികൾ കവിതകൾ അതിഗംഭീരമായിട്ടുള്ള ഭാഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രചിക്കപ്പെടാനുണ്ടായ കാരണം വ്യത്യസ്ത വ്യത്യസ്തമായ ഭാവങ്ങൾ ഭക്തിഭാവങ്ങൾ ഭക്തന്മാർക്ക് പെർമിറ്റഡ് ആയിരുന്നു ഈ ആരാധന അർച്ചന എന്നുള്ളത് ഞാൻ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞു ഇത്രയും അധികം സാഹിത്യം സേവനത്തെക്കുറിച്ച് പറഞ്ഞു കാനഡയിലെ എഡ്മണ്ടനിലുണ്ടായത് ഇനി അർച്ചന എന്ന ഒരു ഭാഗം നോക്കുക തന്ത്രസമുച്ചയം മൊത്തം രചിക്കപ്പെട്ടത് അർച്ചന എന്ന ഒരൊറ്റ ഭാ ഒരൊറ്റ ഭക്തിഭാവ പ്രകടനത്തിലൂടെയാണ് മറ്റൊരർത്ഥത്തിൽ ആരാധനാക്രമത്തിലൂടെ അർച്ചന എന്ന ആരാധനാക്രമമാണ് ക്ഷേത്ര ആരാധനകൾ മുഴുവനും ഉണ്ടാക്കിയത് ക്ഷേത്രത്തിൽ ഉണ്ടായി ക്ഷേത്രത്തിൽ ഉച്ചപൂജയുണ്ടായി ക്ഷേത്രത്തിൽ ഉത്സവങ്ങളുണ്ടായി ശ്രീഭൂതബലിയുണ്ടായി അതുപോലെ തന്നെ തൂവുന്നത് നേരെ നിർമാല്യം മാറ്റാം ഇങ്ങനെ തുടങ്ങി ക്ഷേത്രാരാധനയുടെ വിവിധ വശങ്ങൾ അതുപോലെ പത്മമിട്ട് പൂജ വെളുത്തവാവ് പൂജ ദേവി പൂജ ദുർഗാപൂജ ശിവപൂജ ഇതെല്ലാം ഉണ്ടായത് അർച്ചന എന്നൊരൊറ്റ ആരാധനാക്രമത്തിലൂടെയാണ് അപ്പോൾ ഓരോ ആരാധനാക്രമം പോലും ഭാരതത്തിൽ ഒരസാധാരണമായ ജ്ഞാന വിജ്ഞാന ശാഖകളുടെ വളർച്ചയ്ക്ക് കാരണമായി എന്നുള്ളതാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഓരോ ആരാധനാക്രമം ഓരോ ഭക്തിഭാവം ശത്രുഭക്തിഭാവം ഞാൻ വിവരിക്കേണ്ട അഞ്ച് പ്ലസ് ഒന്ന് അതിൽ അഞ്ചെണ്ണ ഏതാണ് ശാന്തഭാവം സഖ്യഭാവം വാത്സല്യഭാവം മാധുര്യഭാവം ദാസ്യഭാവം അതിൽ അഞ്ച് ആറാമത്തെ ഒരെണ്ണം കൂടി ഞാൻ പറയേണ്ടത് ഏതാണത് ശത്രുഭാവം ആ ശത്രുഭാവ ഭക്തിയാണ് രാവണനെക്കുറിച്ചും രാമായണത്തിലും കംസനെക്കുറിച്ച് ഭാഗവതത്തിലും ഏത് ഭാഗവതത്തിൽ രണ്ട് കാര്യം പ്രത്യേകിച്ച് ഓർക്കുക മഹാഭാരതത്തിൽ കംസനെക്കുറിച്ച് അത്ര വിവരിക്കുന്നില്ല ഭാഗവതത്തിൽ ഈ കംസൻ്റെ ശത്രുഭാവ ഭക്തി സുദീർഘമായിട്ട് വിവരിക്കുന്നുണ്ട് അതുപോലെ വാൽമീകി രാമായണത്തിൽ രാവണൻ്റെ ശത്രുഭാവഭക്തി കാര്യമായിട്ട് വിവരിക്കുന്നില്ല അതേ സമയത്ത് അധ്യാത്മരാമായണത്തിൽ ബ്രഹ്മാണ്ട പുരാണത്തിൻ്റെ ഭാഗമാണ് അധ്യാത്മരാമായണം ആ അധ്യാത്മരാമായണത്തിൽ രാവണൻ്റെ ശത്രുഭാവഭക്തി എത്ര ഗംഭീരമായിട്ടാണ് വിവരിക്കുന്നത് അങ്ങനെ രചനകൾ പോലും ഉണ്ടായത് ഈ ഭാവങ്ങളും ഈ ആരാധനാക്രമങ്ങളും എല്ലാം ചേർന്നിട്ടാണ് അപ്പോൾ നമ്മളുടെ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത് പോലെ വളരെ ലോലമായ ലളിതമായ അല്ലെങ്കിൽ ഒരു നേരം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രഭാഷണത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അറിവുകളല്ല മറിച്ച് experienceable knowledge and experimentable knowledge where the science is integrating with the spirituality and spirituality is elevating itself into the applied spirituality ആത്മീയത പ്രായോഗിക ആത്മീയകതയുടെ തലത്തിലേക്ക് ഉയരുകയും എല്ലാം ചെയ്യുന്ന ഒരു ആരാധനാക്രമമാണ് ഭാരതത്തിൽ നിലനിന്നിരുന്നത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത് പുരാണ ദേവതാസങ്കല്പവും അതുപോലെ അവതാരങ്ങളുടെ മഹത്വവുമാണ് അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കേൾക്കുകയും കാണുകയുമെല്ലാം ചെയ്യുന്ന ഈശ്വര രൂപത്തിൻ്റെ ആത്മീയതയുടെ ഭാഗമാണ് ഇത്രയും ക്ഷമയോടുകൂടി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ധാരാളം സംശയം ഉണ്ടാവുമെന്ന് തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ എ സി വിയിലേക്ക് എഴുതുക എ സി വി പാങ്ങോട് എന്ന് പറഞ്ഞ് എഴുതിയാൽ തന്നെ അത് കിട്ടും അപ്പോൾ അതിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നുണ്ടാവും അത് കേട്ട് കൂടുതൽ സംശയമുള്ളവർ ഇമെയിൽ വഴി ബന്ധപ്പെടുക കത്ത് വഴിക്ക് ബന്ധപ്പെടാൻ സൗകര്യം ഉണ്ടായിരിക്കും Indian institute of scientific heritage ഈ മഹായജ്ഞം നടത്തുന്നത് നമ്മുടെ പൈതൃകം ശാസ്ത്രീയമായിട്ട് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള ഉണ്ടാക്കുക ഭാരതീയ ഈശ്വര സങ്കല്പത്തിൽ നമ്മളിന്ന് സാധാരണ കണ്ടുവരുന്ന ആരാധനാക്രമം മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം ഭാരതീയ ഈശ്വര സങ്കല്പത്തിൽ ഇന്ന് നമ്മൾ ആരാധിക്കുന്ന അനവധി രൂപങ്ങളുണ്ട് സരസ്വതി ലക്ഷ്മി പാർവതി ശിവൻ മഹാവിഷ്ണു കൃഷ്ണൻ രാമൻ സുബ്രഹ്മണ്യൻ ഗണേശൻ ഇതെല്ലാം നമ്മൾ ആരാധിക്കുന്ന രൂപങ്ങളാണ് ഇതിൽ രണ്ട് ഭാഗമാണ് ശരിക്ക് ഉള്ളത് ഒന്ന് അവതാരങ്ങളായ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്നിവരുടെ രൂപത്തിൽ നമ്മൾ ആരാധിക്കുന്നു മറ്റുള്ളത് എല്ലാം പുരാണ ഈശ്വര സങ്കല്പമാണ് പൗരാണിക ഈശ്വര സങ്കല്പം നേരത്തെ ഞാൻ സൂചിപ്പിക്കേണ്ടായി വൈദിക സങ്കല്പത്തിൽ ഇന്ദ്രൻ അഗ്നി വരുണൻ വായു സൂര്യൻ അർക്കൻ ഉഷസ് വൈശ്വാനരൻ വിശ്വദേവന്മാർ തുടങ്ങിയ പ്രപഞ്ച പ്രതിഭാസങ്ങളെ ഈശ്വര രൂപത്തിൽ ഭാരതീയർ ആരാധിച്ച് ഭാരതീയരതിനെ നോക്കിക്കണ്ട് സങ്കല്പിച്ച കർമ്മങ്ങൾ നടത്തിയിരുന്നു അതേ സമയത്ത് പുരാണത്തിൽ വരുമ്പോൾ കുറേ രൂപങ്ങളുണ്ട് ഇതെങ്ങനെയാണ് കിട്ടിയത് നല്ല ഒരു എക്സ്പ്ലനേഷൻ ബെർക്ക്ലി യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സിൻ്റെ head of the department doctor Fritjof Capra നൽകുന്നുണ്ട് മനസ്സാകുന്ന ലാബറട്ടറിയിൽ ധ്യാനമാകുന്ന പന്താവിലൂടെ നമുക്ക് ധാരണ ഉണ്ടാക്കാൻ സാധിക്കുന്ന സമൂഹത്തിലെ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ലോക പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ച പ്രതിഭാസങ്ങൾ സമൂഹത്തിലെ ലോകത്തിലെ പ്രപഞ്ചത്തിലെ സമൂഹം ലോകം പ്രപഞ്ചം ഇതിലെ പ്രതിഭാസങ്ങളെ മനസ്സിൽ ഒരു ധാരണ കൊടുത്ത് നിരന്തരം ധ്യാനിച്ചാൽ ആ മനസ്സ് എന്ന ലാബറട്ടറിയിൽ ഉദയം ചെയ്യുന്ന രൂപങ്ങളാണ് പൗരാണിക ദേവതാ സങ്കല്പം വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് അതായത് ഏതിനെക്കുറിച്ചാണോ നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അറിയാൻ ആഗ്രഹിക്കുന്നത് അകക്കണ്ണുകൊണ്ട് കാണാൻ ആഗ്രഹിക്കുന്നത് അതിനെ നാം നിരന്തരം ചിന്തിക്കുകയാണെങ്കിൽ അതിലൂടെ ധ്യാനിക്കുകയാണെങ്കിൽ വളരെ ഉയർന്ന തലത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതിൻ്റെ രൂപം മനസ്സിനകത്ത് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും അതാണ് doctor Fritjof Capra the uncommon wisdom എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ദ ടാവോ ഓഫ് ഫിസിക്സ് എന്ന പുസ്തകത്തിലും അതേപോലെ അദ്ദേഹം വിവരിക്കുന്നുണ്ട് സുദീർഘമായിട്ടുള്ള വിവരണമാണ് പ്രപഞ്ചത്തിലെ മൊത്തം ആ അവസ്ഥയെ നൃത്തമാടുന്ന ശിവൻ്റെ രൂപത്തിൽ അദ്ദേഹം വിവരിക്കേണ്ടായി അദ്ദേഹം സിംബോളിക്കായിട്ട് പ്രതീകാത്മകമായിട്ട് വിവരിക്കേണ്ടായി അപ്പം നമുക്ക് കുറേ കൂടി ഗഹനമായിട്ട് കിട്ടാം വിദ്യ എന്ന ആ സങ്കല്പം നോളജ് ആ വിദ്യ എന്ന് മനസ്സിലിങ്ങനെ ധ്യാനിക്കുക കുറേ കാലം ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഉദയം ചെയ്യുന്ന വിദ്യയുടെ രൂപമാണ് സരസ്വതി എന്ന രൂപം നാല് കയ്യ് വെളുത്ത വസ്ത്രം സരസ്സിൽ താമരയിൽ നിൽക്കുന്നു അവിടെ മയിൽ അപ്പുറത്തുണ്ട് അതുപോലെ തന്നെ അരയന്നങ്ങളുണ്ട് പുഷ്പങ്ങളുണ്ട് സുന്ദരമായൊരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആ രൂപത്തെ മനസ്സിനകത്ത് കാണുന്നു അങ്ങനെ മനസ്സിൻ്റെ ലെവല് ഉയർത്തി ഉയർത്തി ധീ പ്ലസ് യാനം ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഇൻ്റലക്റ്റ് യാനം മുമ്പോട്ടുള്ള പ്രയാണം ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലുണ്ടാക്കിയ ധാരണയെ ധ്യാനിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഉണ്ടാവുന്ന അവസ്ഥയെയാണ് സമാധി എന്ന് പറയാം സമാ സ്റ്റെബിലൈസ്ഡ് ധീ ബുദ്ധി സബ്ജക്റ്റീവ് മൈൻഡ് അപ്പം ആ ലെവലിൽ സരസ്വതിയുടെ രൂപം നമ്മുടെ മനസ്സിൽ നല്ല രീതിയിൽ പ്രതിഫലിക്കും അതുപോലെ ലക്ഷ്മിയുടെ രൂപവും പത്മേ പത്മവർണാം എന്നെല്ലാം പറയില്ലേ പത്മാസനേ പത്മ ഊരു പത്മാക്ഷി പത്മസംഭവേദം ത്വം മാം വചസി പത്മാക്ഷി എന സൗഖ്യം ലഭാമ്യഹം പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാസനേ പത്മദലായതാക്ഷി വിശ്വപ്രിയേ വിഷ്ണുമനോനുകൂലേ ത്വൽപാദപത്മം മൈ സന്നിധസ്വ എന്ന് പറയാറുണ്ട് നമ്മൾ ഇതെല്ലാം മനസ്സിനകത്ത് രൂപം തെളിയുന്ന ഭാവമാണ് യഥാർത്ഥത്തിൽ ഐക്കേലേഞ്ചലോ ലിയണോഡാഡ വിൻസി ഇവരെല്ലാം യേശുവിൻ്റെ രൂപം വരച്ചത് യേശുവിനെ നേരിട്ട് കണ്ടിട്ടല്ല യേശുവിനെ അവർ കണ്ടിട്ടേയില്ല വെറുതെ മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ടാണ് യേശുവിൻ്റെ രൂപം വരച്ചത് അതും ധാരണ ധ്യാനത്തിലൂടെ വരച്ചതാണ് ഉണ്ണിയേശു എന്നൊരു സങ്കല്പമേ പാശ്ചാത്യ ചിന്താധാരയിലില്ല പിന്നെ എങ്ങനെയാണ് ഉണ്ണിയേശുവിൻ്റെ രൂപം വരച്ചത് സങ്കല്പിച്ച് വരച്ചതാണ് ഭംഗിയായിട്ട് സങ്കല്പിച്ച് ചിത്രകാരൻ്റെ ദൃഷ്ടിയിൽ വരച്ചതാണ് ഉണ്ണി യേശു എന്ന സങ്കല്പം യേശുവിന് മഹത്വമുണ്ടെന്ന് ചെറുപ്പകാലത്ത് ആർക്കും അറിഞ്ഞൂടായിരുന്നു യേശു യഥാർത്ഥത്തിൽ കുറേ അധികം അത്ഭുതങ്ങൾ കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് യേശുവിൻ്റെ മഹത്വം അപ്പോൾ പിന്നെ ചെറുപ്പത്തിലുള്ള യേശുവിൻ്റെ ചിത്രം വരയ്ക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല അങ്ങനെ പിന്നീട് വരയ്ക്കാനുണ്ടായ കാരണം മനോമണ്ഡലത്തിൽ രൂപകൽപ്പന നൽകിയിട്ടാണ് അപ്പോൾ ഭാരതത്തിൽ സരസ്വതി സങ്കല്പം ലക്ഷ്മി സങ്കല്പം പാർവതി സങ്കല്പമെല്ലാം മനസ്സിൻ്റെ മണ്ഡലത്തിൽ ഈ ശക്തി എന്ന പ്രതിഭാസത്തെ ധ്യാനിച്ച് പാർവതിക്ക് രൂപം നൽകി ഐശ്വര്യം എന്ന പ്രതിഭാസത്തെ ധ്യാനിച്ച് ലക്ഷ്മിക്ക് രൂപം നൽകി വിദ്യ എന്ന പ്രതിഭാസത്തെ നിരന്തരം ധ്യാനിച്ച് സരസ്വതി എന്ന രൂപത്തിന് ഭാവവും ആകൃതിയും നൽകി ഈ പ്രപഞ്ചത്തെ മുഴുവനും ധ്യാനിച്ച് ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേശം വിശ്വാകാരം അല്ലെങ്കിൽ വിശ്വാധാരം രണ്ടായാലും ശരിയാ ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗി ഹൃദ്യാനുഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം എന്നിട്ട് രൂപം എങ്ങനെയാണ് വന്നത് സശങ്കചക്രം സകിരീടകുണ്ടലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണു ശിരസാ ചതുർഭുജം ഛായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ഇത്ര ഭംഗിയായിട്ട് ആ വാക്കുകളൊക്കെ വരുന്നത് ഇതെല്ലാം മഹാവിഷ്ണു എന്ന പ്രപഞ്ച ചൈതന്യത്തെ ദ കോസ്മിക് പേഴ്സണെ മനസ്സിൽ ധ്യാനിച്ച് നമ്മളെടുത്ത രൂപമാണ് നീല നിറം ലോകത്തിൽ ആർക്കെങ്കിലും നീല നിറമുണ്ടോ കറുത്ത നിറമുള്ളവരുണ്ട് മഞ്ഞ നിറമുള്ളവരുണ്ട് ചുവന്ന നിറ നിറത്തിലുള്ളവരുണ്ട് ബ്ലാക്ക് പലതരത്തിലുള്ള ബ്ലാക്കിഷ് ഉണ്ട് വൈറ്റ് ഉണ്ട് നീല നിറത്തിൽ ആരും ഇല്ല മഹാവിഷ്ണുവിന് നീല നിറം വരാൻ കാരണം ആകാശത്തിൻ്റെ സമുദ്രത്തിൻ്റെ അനന്തതയെ സൂചിപ്പിക്കുന്ന ഒരു രൂപമാണ് മനസ്സിൽ പ്രതിനിധാനം ചെയ്തത് മഹാവിഷ്ണു എവിടെയാണ് കിടക്കുക അനന്തം എന്ന സർപ്പത്തിൽ ആ സർപ്പത്തിൻ്റെ പേര് തന്നെ അനന്തം എന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് ഇൻഫിനിറ്റി അൺ എൻഡിങ് അപ്പോൾ അനന്തം എന്ന സർപ്പത്തിൽ ആ സർപ്പത്തിന് അഞ്ച് തലയുണ്ട് ഭാരതീയർക്ക് എന്താ അത്രയധികം വിവരമില്ലാത്തവരാണ് അഞ്ച് തലയൊക്കെ ഉള്ള ജീവിയുണ്ടോ ഉണ്ട് ഇത് സിംബോളിക് ആയതുകൊണ്ട് അഞ്ച് തലയുണ്ടായത് പൃഥിവി അപ്പ് തേജ വായു ആകാശം ഈ പ്രപഞ്ചം മൊത്തം ഉണ്ടാക്കിയിരിക്കുന്ന പഞ്ചഭൂതങ്ങൾ കൊണ്ടാണ് ആ പഞ്ചഭൂതത്തെയാണ് അഞ്ച് തലയുള്ള സർപ്പം എന്തിനാ സർപ്പത്തിനെ ഉണ്ടാക്കിയത് പുലിയോ കരടിയോ പാടില്ലായിരുന്നോ കോയിൽഡ് സ്ട്രക്ചറാണ് ഗാലക്സി അപ്പോൾ കോയിൽഡ് സ്ട്രക്ചർ കാണിക്കാൻ കോയിൽഡ് സ്ട്രക്ചറുള്ള ഒരു ജന്തുവിനെ രൂപത്തെ ബെഡിനെ എടുത്തു അത്രയേ ഉള്ളൂ അങ്ങനെ സർപ്പത്തെ എടുത്തു പാലാഴിയിൽ ആണ് മഹാവിഷ്ണുവിനെ സ്ഥാപിച്ചത് ഇതിനെ പാലാഴിയിൽ കൊണ്ടുവന്ന് ഒരു ചെറിയ സ്റ്റുഡൻ്റ് എന്നോട് ചോദിച്ചു ഈ പാലാഴിയിലെ പാല് ചീത്തയാവില്ലേ സാറെ സ്മെല്ല് വരില്ലേ എന്ന് നല്ലൊരു ചോദ്യമാണത് പാലാഴി എന്ന് പറയുമ്പോൾ പാലിൻ്റെ മുകളിൽ എന്ന അർത്ഥമേ ഇല്ല അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നോക്കൂ മിൽക്കി വേ ഗാലക്സി അതേ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനല്ല എടുത്തത് മിൽക്കി വേ ഗാലക്സി പാലാഴിയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പാലാഴി ഉണ്ടായിട്ട് എത്രയായി ക്ഷീരപഥം എന്ന വാക്ക് സംസ്കൃതത്തിലുണ്ടായിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു ആറായിരം വർഷമെങ്കിലും ആയിട്ടുണ്ടാകും അത് വേദങ്ങൾ മുതൽക്കൊണ്ട് ഈ മിൽക്കി വേ ഗാലക്സി എന്ന വാക്കുണ്ടായിട്ട് എത്രയായി പത്ത് വർഷമായിട്ടുള്ളൂ ഒന്ന് നൂറ്റി പതിനൊന്ന് വർഷമായി രണ്ടായിരത്തി ആറായതുകൊണ്ട് നൂറ്റി പതിനൊന്ന് വർഷമായി അപ്പോൾ അതേ പദമാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അസ്ട്രോണമിക്കൽ കൺസെപ്റ്റ് യൂണിവേഴ്സിൻ്റെ കൺസെപ്റ്റാണ് മഹാവിഷ്ണുവിൽ കൊടുത്തിരിക്കുന്നത് ആ സർപ്പത്തിൽ അന അനന്തം നന്ദം ന മദ്യം ന പുനസ്തവാദി അണൻഡിങ് ആയിട്ടുള്ള സർപ്പത്തിൽ കൊടുത്തിരിക്കുന്നത് ക്ഷീരപഥത്തിൽ കൊടുത്തിരിക്കുന്നത് എത്ര ഭംഗിയായിട്ട് ആ രൂപകൽപ്പന നൽകിയിരിക്കുന്നത് റോബർട്ട് ഹോയൽ എന്ന ശാസ്ത്രജ്ഞൻ രണ്ട് പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടിയ ഒരേ ഒരു ശാസ്ത്രജ്ഞൻ പ്രത്യേക കണ്ടുപിടുത്തത്തിന് രണ്ട് പ്രാവശ്യം നോബൽ സമ്മാനം കിട്ടിയ ഒരേ ഒരു ശാസ്ത്രജ്ഞനാണ് അല്ലാതെ രണ്ട് പ്രാവശ്യം കിട്ടിയവരുണ്ട് ഈ ശാസ്ത്രജ്ഞൻ പറയേണ്ടായി ഈ ഭാരതത്തിലെ പ്രപഞ്ച സങ്കല്പം അസാധാരണമാം വിധം സയൻറ്റിഫിക്കാണ് ആ മഹാവിഷ്ണുവിൻ്റെയൊക്കെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ചിന്താതീതമാം വിധം സയൻറ്റിഫിക്കാണ് എന്ന് അദ്ദേഹം പ്രഭാഷണങ്ങളിൽ വിവരിക്കേണ്ടായി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും അത് നൽകിയിട്ടുണ്ട് ആ വിഷ്ണുവിൻ്റെ നാഭികമലത്തില ബ്രഹ്മാവുണ്ടാവാം പൊക്കിൾ കൊടിയിൽ നിന്ന് ബ്രഹ്മാവ് ഒന്ന് ആലോചിച്ച് നോക്കുക അത് പദാനുപദം ശരിയാണെങ്കിൽ ഒരു താമരയുടെ തണ്ടിൽ നാല് തലയുള്ള ബ്രഹ്മാവിന് ഇരിക്കാൻ പറ്റും ബ്രഹ്മാവിന് ഒരു അറുപത്തഞ്ച് കിലോ ഭാരം ഉണ്ടെങ്കിൽ ഈ താമരത്തണ്ടിൽ ബ്രഹ്മാവ് നിൽക്കും ഇത് ത്രിമൂർത്തി സങ്കല്പമാണ് അതായത് പ്രപഞ്ചത്തിൽ നിന്ന് എനർജി വലിച്ചെടുത്ത് മെറ്റീരിയൽ ക്രിയേഷൻ നടത്തുക ഇത് അമ്മയുടെ ഗർഭത്തിലിരിക്കുന്ന ശിശു പൊക്കിൾ കൊടിയിലൂടെ അമ്മയിൽ നിന്ന് ശരീരം വളരാനാവശ്യമായ ദ്രവ്യവും ഊർജവും സ്വീകരിക്കുന്നത് പോലെ പ്രപഞ്ചമാകുന്ന മഹാവിഷ്ണുവിൽ നിന്ന് അമ്പലിക്കൽ കോഡ് വഴിക്ക് പൊക്കിൾക്കൊടി വഴിക്ക് ബ്രഹ്മാവ് സൃഷ്ടി നടത്താനാവശ്യമായ ഊർജവും ദ്രവ്യവും സ്വീകരിക്കുന്നു ഇനി ബ്രഹ്മാവിന് നാല് തലയുണ്ട് ഒരു തലയുണ്ടായിട്ട് നമുക്ക് പലർക്കും രാത്രി തലയ്ക്ക് മുണ്ടിടാതെ നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അപ്പോൾ നാല് തലയും വെച്ചുകൊണ്ട് എങ്ങനെയാണ് ബ്രഹ്മാവ് ജീവിക്കുക ബ്രഹ്മാവിന് നാല് തലയില്ല X axis Y axis Z axis time axis നാല് അക്ഷങ്ങളാണ് ക്രിയേഷൻ ആവശ്യമെന്ന് ആധുനിക ഗണിതശാസ്ത്രം പറയുന്നു X Y Z time axis ഇത് തന്നെയാണ് ബ്രഹ്മാവിൻ്റെ നാല് തല എന്നാലോചിച്ച് നോക്കാം പതി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടി നടത്തുന്നതിന് നാല് തലങ്ങൾ വേണം എന്ന് അറിയാമായിരുന്ന ഋഷിവര്യന്മാരാണ് ഭാരതത്തിലുണ്ടായിരുന്നത് അതേസമയത്ത് മഹാവിഷ്ണുവിന് നാല് തല കൊടുത്തില്ല ശിവന് നാല് തല കൊടുത്തില്ല ബ്രഹ്മാവിന് മാത്രം നാല് തല കൊടുത്തു എന്നിട്ട് ബ്രഹ്മപത്നിയായിട്ട് സരസ്വതിയെ അവരോധിച്ചു എന്താ കാരണം എക്സും വൈയും ഇസഡും ടൈം ആക്സിസും മാത്രം കൊണ്ട് സൃഷ്ടി നടത്താൻ സാധ്യമല്ല പിന്നെ എന്തുകൂടി വേണം സൃഷ്ടി നടത്തേണ്ടത് എങ്ങനെയാണെന്നുള്ള നോളജ് കൂടി വേണം അറിവ് കൂടി വേണം അപ്പോൾ ആ അറിവിനാണ് സരസ്വതിയെ ബ്രഹ്മാവിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് ബ്രഹ്മാവിന് നാല് കയ്യുണ്ട് ഇങ്ങനെയാണ് നാല് കയ്യിൽ ഒരു കയ്യിൽ വേദമാണ് വെച്ചിരിക്കുന്നത് എന്താ വേദം എന്ന വാക്കിൻ്റെ അർത്ഥം അറിവ് നോളജ് സർവ അറിവും സൃഷ്ടിച്ചതിന് ശേഷം വേണം അറിവിൻ്റെ അറിവ് ഉപയോഗിച്ച് മറ്റെല്ലാം സൃഷ്ടിക്കാനുള്ളത് ആ ബ്രഹ്മസൃഷ്ടി എന്ന് പറയുന്ന സർവതും അറിവിൽ നിന്ന് സൃഷ്ടിക്കുക ചെയ്തത് യഥാർത്ഥം നമ്മൾ പറയാറ് ത്രിമൂർത്തി സങ്കല്പം എന്നാണ് പറയുക സങ്കല്പം എന്ന വാക്കിൻ്റെ അർത്ഥം കൺസെപ്റ്റാണ് ക്രിസ്ത്യൻ ഇസ്ലാം മതത്തിലുള്ള പഴയ നിയമത്തിലുള്ള ട്രിനിറ്റി കൺസെപ്റ്റ് അല്ല ഭാരതത്തിലെ ത്രിമൂർത്തി സങ്കല്പം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി എന്ന പ്രതിഭാസമുണ്ട് സ്ഥിതി എന്ന പ്രതിഭാസമുണ്ട് സംഹാരം എന്ന പ്രതിഭാസമുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന പ്രതിഭാസങ്ങളെ മനസ്സിൽ നല്ല രീതിയിൽ ഓരോന്നായിട്ട് ധ്യാനിച്ചാൽ ഈ മനസ്സിലുണ്ടാകുന്ന രൂപങ്ങളാണ് മഹാവിഷ്ണുവിൻ്റെ രൂപം ശിവൻ്റെ രൂപം അതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ രൂപം ശിവൻ്റെ കാര്യത്തിൽ ചിന്തിച്ചിട്ടുണ്ടാരെങ്കിലും സംഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഈശ്വരീയമാകുന്നത് സംഹാരം ഈശ്വരീയമാണ് ഈശ്വര ചൈതന്യത്തിൻ്റെ ഭാഗമാണ് സംസാരം സം സംഹാരം സംസാരമല്ല സംഹാരം അത് നമുക്കിഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം സംഹാരം ഉണ്ടായില്ലെന്ന് വിചാരിക്കുക വെറുതെ ഒന്ന് വിചാരിക്കുക ഇപ്പോൾ തനിക്ക് എത്ര വയസ്സായി എന്നൊരാൾ ചോദിക്കുകയാണ് മുപ്പത് വയസ്സായി മുപ്പത് വർഷം കഴിഞ്ഞാൽ എത്ര വയസ്സാവും അറുപതായി പിന്നെ ഒരു മുപ്പതും കൂടി കഴിഞ്ഞാൽ തൊണ്ണൂറ് അപ്പോൾ എങ്ങനെയുണ്ടാവും ശരീരത്തിൻ്റെ അവസ്ഥ കട്ടിലിൽ കിടക്കാൻ തീരെ വയ്യാതെ പിന്നൊരു മുപ്പത് വർഷം കൂടി ഉണ്ടെന്ന് വിചാരിക്കുക നൂറ്റി ഇരുപത് വർഷം കട്ടിലിൽ ഇങ്ങനെ കിടക്കുക അപ്പോൾ എന്താ പ്രാർത്ഥിക്കുക ഇനിയും ഒരു നൂറ് വർഷം വേണമെന്ന് പ്രാർത്ഥിക്കോ ഈശ്വര എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു അപ്പോഴാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ജീവിതം നൂറ് വർഷം ഇരുന്നൂറ് വർഷം മുന്നൂറ് വർഷം നാന്നൂറ് വർഷമൊക്കെ ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമിയിൽ എത്ര മനുഷ്യരുണ്ടാവും എത്ര ജന്തുക്കളുണ്ടാവും അവയുടെ എണ്ണം എങ്ങനെ ഉണ്ടാവും നമുക്ക് ഒരാൾക്ക് പോലും നിന്ന് തിരിയാൻ പറ്റാത്ത അത്രയും ജീവികളെ കൊണ്ട് നിറയുന്ന ഭൂമിയിൽ സംഹാരം അഥവാ മൃത്യു എന്ന് പറയുന്ന ഒരു പ്രതിഭാസമില്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല അപ്പം അതും ഈശ്വരീയമാണ് എന്തുകൊണ്ട് ഈശ്വരീയം എന്ന് പറയുന്നു ആ മൃത്യുവിലൂടെ ആ വ്യക്തിയിലുണ്ടായ കാർബണും ഹൈഡ്രജനും നൈട്രജനും ഓക്സിജനും ഫോസ്ഫറസും സിലിക്കണും അയേണും ഉപയോഗിച്ചാണ് മറ്റൊരു ജന്തുവിനെയോ മറ്റൊരു മനുഷ്യനെയോ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് എഴുപത് വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ള ദ്രവ്യങ്ങൾ ഞാൻ മരിച്ചതിന് ശേഷം ചാരമായിട്ടോ അല്ലെങ്കിൽ ചീഞ്ഞളിഞ്ഞ് മണ്ണിലേക്കോ അടിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഉപയോഗിച്ച് വേണം അടുത്ത ജന്തുവിനെ അല്ലെങ്കിൽ സസ്യത്തെ അല്ലെങ്കിൽ മറ്റുള്ളതിനെ സൃഷ്ടിക്കാൻ അപ്പം സംഹാരം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ആവശ്യമാണ് ഒരു കാരണവശാലും അത് ഐസൊലേറ്റഡ് അല്ല സൃഷ്ടി വേണമെങ്കിൽ സംഹാരം വേണം ആ മഹാവിഷ്ണുവിൻ്റെ സ്ഥിതിയും ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയും മഹാദേവൻ്റെ ശിവൻ്റെ സംഹാരവുമാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് കാരണമാകുന്നത് ആ മഹാദേവൻ്റെ രൂപം ഒന്ന് ആലോചിച്ച് നോക്കുക തൃക്കണ്ണിൽ ഇവിടെ ഒരു അഗ്നിയുണ്ട് അഗ്നിയാണ് സംഹാരത്തിന് ഒരു കാരണം ജഡയിൽ വായുവുണ്ട് സംഹാരത്തിന് മറ്റൊരു കാരണം വായുവാണ് ജടയിൽ തന്നെ ജലമുണ്ട് സംഹാരത്തിന് മറ്റൊരു കാരണം ജലമാണ് ശിവൻ്റെ കഴുത്തിലൊരു സർപ്പമുണ്ട് ഇൻ്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷൻ്റെയും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെയും ഐ എം എ രണ്ടും ഐ എം എ ആണ് അവരുടെ സിംബ എംബളം എന്താണ് ഒരു നല്ലൊരു വടിയിൽ സർപ്പം ഇങ്ങനെ ചുറ്റി നിൽക്കുന്നതാണ് മെഡിക്കൽ അസോസിയേഷൻ്റെ ചിഹ്നം സർപ്പമായത് യജുർവേദത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ആ സർപ്പത്തിൻ്റെ സിമ്പിൾ എന്ന് പറയുന്ന രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോൾ രോഗത്തിലൂടെയുള്ള മരണം അഗ്നിയിലൂടെയുള്ള മരണം വായുവിലൂടെയുള്ള മരണം ജലത്തിലൂടെയുള്ള മരണം അഞ്ചാമത്തേത് ആയുധം കൊണ്ടുള്ള മരണം അത് ശിവൻ്റെ കയ്യിലുള്ള തൃശൂലം ഈ അഞ്ച് രൂപത്തിലൂടെയുള്ള മരണമല്ലാതെ ലോകത്തിൽ മറ്റൊരു സംഹാരവും സാധ്യമല്ല ശാന്തമായ അഗ്നി ഒരിക്കലും ഒന്നിനെയും കൊല്ലില്ല ശാന്തമായ വായു ഫാ ഫാനിൻ്റെ ചുവട്ടിലിരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന വായു മരണകാരണമാവോ ഒരിക്കലുമില്ല ശാന്തമായ ജലം മരണകാരണമാവില്ല ശാന്തമായ രോഗം മരണകാരണമാവില്ല ശാന്തമായ ആയുധങ്ങൾ വെജിറ്റബിൾ നുറുക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ കത്തിയൊക്കെ ഉപയോഗിച്ച് മരണകാരണമാവോ ഒരിക്കലും ഇല്ല പിന്നെന്താ വേണ്ടത് ശക്തിയായ അഗ്നി കാട്ടുതീ മരണകാരണമാവും ശക്തിയായ വായുപ്രവാഹം ഹറിക്കെയിൻ മരണകാരണമാകുന്നു ശക്തിയായ ജലപ്രവാഹം സുനാമി മരണകാരണമാകുന്നു ശക്തിയായ രോഗം cholera typhoid chicken pox mutton pox small pox പലതരത്തിലുള്ള ബോക്സ് ഉണ്ട് മട്ടൺ ബോക്സ് ഒരു പക്ഷേ കേട്ട് കാണില്ല അത് വരാൻ പോകുന്ന രോഗമാണ് ഇപ്പോഴില്ലാതെ അതുപോലെ നമ്മൾ ശക്തിയായ ആയുധപ്രയോഗം മരണകാരണമാകുന്നു ശിവൻ്റെ കൂട്ടത്തിൽ ശക്തി എന്ന പാർവതിയെ ചേർക്കാൻ കാരണം അതാണ് അപ്പം ശിവൻ ശാന്തഭാവം സത്യശിവം സുന്ദരം ശിവൻ്റെ രൂപം അതിനോട് കൂടി ചേർന്ന പാർവതി അതുകൊണ്ട് ശിവപാർവതി സങ്കല്പം എത്രത്തോളം യൂണിവേഴ്സൽ ഫിനോമിനനെ വിവരിക്കാൻ സാധിക്കുന്ന ഉജ്ജ്വലമായ രൂപഭാവമാണ് എന്ന് നോക്കുക മാത്രമല്ല സർവ്വതും ലോകത്തിൽ രണ്ടെണ്ണം ചേർന്നതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയേണ്ടായി centrifugal force centripetal force രണ്ടും ഒരുമിച്ചുണ്ടാവണം പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി രണ്ടും കൂട്ടത്തിലുണ്ടാവണം ഉയർച്ചയുണ്ടെങ്കിൽ താഴ്ചയുണ്ടാകണം ഫാൻ നമ്മൾ പ്ലഗ് കുത്തുകയാണെങ്കിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാകണം സൂര്യൻ ഉദയമുണ്ടെങ്കിൽ അസ്തമയം ഉണ്ടാകണം സ്ത്രീ ഉണ്ടെങ്കിൽ പുരുഷനുണ്ടാകണം പുരുഷനുണ്ടാകണമെങ്കിൽ സ്ത്രീ ഉണ്ടാകണം അപ്പം രണ്ട് എന്ന് പറയുന്നത് വളരെ ഇന്നവിറ്റബിളാണ് ആ രണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ പ്രപഞ്ചത്തിന് നിലനിൽപ്പുള്ളൂ ഒന്ന് എന്ന അവസ്ഥയിൽ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല ആ നിലനിൽക്കുന്നത് രണ്ടും ഒരുമിച്ച് ചേർന്ന് തന്നെ വേണം ഇലക്ട്രോണുകൾ ഭൂമി ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ സെൻട്രി പെറ്റൽ ഫോഴ്സും സെൻട്രി ഫ്യൂഗൽ ഫോഴ്സും വേണം ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ സെൻട്രി പെറ്റൽ ഫോഴ്സും സെൻട്രി ഫ്യൂഗൽ ഫോഴ്സും വേണം പോസിറ്റീവും നെഗറ്റീവും ഒരുമിച്ച് വയർ വഴിക്ക് പോയാലേ വീട്ടിൽ പ്രകാശം കിട്ടുള്ളൂ ഇലക്ട്രിസിറ്റി ലഭിക്കുള്ളൂ ഉദയം ഉണ്ടാകണമെങ്കിൽ അസ്തമയം ഉണ്ടാവണം അസ്തമയം ഉണ്ടാകണമെങ്കിൽ ഉദയം ഉണ്ടാവണം രണ്ടും ഒരുമിച്ച് വേണം കോൺകറൻ്റ്ലി അതുണ്ടാവണം അങ്ങനെയാണ് ശിവനെയും പാർവതിയെയും ചേർത്ത് അർദ്ധനാരീശ്വര സങ്കല്പം എന്ന ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര പറയുന്നത് ഇത്ര ഭംഗിയായിട്ടുള്ള വിവരണമാണ് ഈശ്വര സങ്കല്പത്തിൽ തിയറട്ടിക്കൽ ഫിസിക്സിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടുള്ള ഫ്രിഡ്ജ് ഓഫ് ക്യാപ്ര നോബൽ സമ്മാനത്തിന് പേര് നിർദ്ദേശിക്കപ്പെട്ട പതിനൊന്ന് വ്യക്തികളിൽ ഒരാളാണ് മാത്രമല്ല അമേരിക്കയിലെ പതിനാറിൽ പരം യൂണിവേഴ്സിറ്റികളിൽ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു പതിനാറ് യൂണിവേഴ്സിറ്റി ഇന്ന് ഞാൻ മാറ്റി പറയുകയാണ് പതിനാറിനേക്കാൾ കൂടുതലായിട്ടുണ്ട് അത്ര യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറാണ് അപ്പോൾ അത്യന്താധുനിക ഊർജതന്ത്രം വിവരിക്കാൻ അത്യുജ്വലമായ ഭാരതത്തിലെ ശിവതാണ്ഡവം അർദ്ധനാരീശ്വര സങ്കല്പം അത് അദ്ദേഹം ഉപയോഗിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും രചനകളിലും ഈ ശിവതാണ്ഡവം ഗംഭീരമായിട്ട് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ഭാരതത്തിലെ ഈശ്വര സങ്കല്പങ്ങളെല്ലാം അതിനകത്ത് സയൻസ് ഉണ്ട് അതിനകത്ത് തന്നെ ആത്മീയതയുണ്ട് ശിവ കുടുംബം എന്ന് കേട്ടിട്ടുണ്ടോ നല്ല രസകരമായിട്ടുള്ള കുടുംബമാണ് എല്ലാം പരസ്പരം വിരുദ്ധമാണ് ശിവകുടുംബത്തിൽ അത്ഭുതം തോന്നും ശിവ പാർവതി അർദ്ധനാരീശ്വര സങ്കല്പം ശിവൻ്റെ വാഹനം കാളയാണ് പാർവതിയുടെ വാഹനം പുലിയാണ് രാജമാണിക്കുന്ന സിനിമയിലെ പുലിയല്ല വേറെ പുലി അപ്പോൾ ശിവൻ്റെ വാഹനമായ കാള പാർവതിയുടെ വാഹനമായ പുലി രണ്ടും വിപരീതമാണ് ഒരെണ്ണത്തിന് മറ്റേത് തീർച്ചയായിട്ടും ഇതാക്കി അതുമാത്രമല്ല ശിവപുത്രൻ വിഘ്നേശ്വരൻ എന്ന് പറയുന്ന ഗണപതി ഗണപതിയുടെ വാഹനം എലിയാണ് അതേ സമയത്ത് സുബ്രഹ്മണ്യൻ്റെ വാഹനം നോക്കുക മയിലാണ് മയിൽ എലിയെ പിടിക്കും ശിവൻ്റെ കഴുത്തിൽ പാമ്പുണ്ട് ആ പാമ്പ് എലിയെ പിടിക്കും ആ പാമ്പിനെ മയിൽ പിടിക്കും പാമ്പും മയിലും പരസ്പര വിരുദ്ധമാണ് ഇതാണ് ശിവകുടുംബം ഇതൊരു വലിയ സങ്കല്പത്തിൻ്റെയാണ് പരസ്പര വിരുദ്ധമായൊരു കഥയല്ലാതെ ഇങ്ങനെ പരസ്പര വിരുദ്ധമായതിൻ്റെ അകത്ത് ഏകത്വമുണ്ടെന്ന് കാണിക്കുന്ന വലിയൊരു സന്ദേശമാണിത് അതായത് ഇന്ന് പാശ്ചാത്യ യൂണിവേഴ്സിറ്റികളിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോയാൽ ഈ ശിവകുടുംബത്തിൻ്റെ ചിത്രം വെച്ചിട്ടുണ്ടാവും പരസ്പരം വിരുദ്ധമാണെങ്കിൽ പോലും അവയെല്ലാം ഒരൊറ്റ കുടുംബത്തിനകത്ത് നിൽക്കുന്നു അതായത് എലിയെ പിടിക്കുന്ന പാമ്പ് പാമ്പിനെ പിടിക്കുന്ന മയിൽ ആ മയിലും നേരെ തന്നെ എലിയുമായിട്ട് ഓപ്പോസിറ്റാണ് കാള പുലി ഇതിനെല്ലാത്തിനെയും പരസ്പരം വിരുദ്ധം ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക വിവരിക്കാൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പ് അടങ്ങിയതാണ് ശിവകുടുംബം എല്ലാവരോടും പലപ്പോഴും പറയാറുണ്ടായിരുന്നു പണ്ട് എന്തെല്ലാം വിരുദ്ധതയുണ്ടെങ്കിലും അതിനകത്ത് ഐകരൂപ്യമുണ്ടാകണം ഐക്യമുണ്ടാകണം ഏകത്വമുണ്ടാകണം ഇതാണ് യഥാർത്ഥത്തിൽ ശിവകുടുംബത്തിൻ്റെ പ്രത്യേകത ശിവരൂപത്തിൻ്റെ പ്രത്യേകത പാർവതിയുടെ രൂപത്തിൻ്റെ പ്രത്യേകത അപ്പം മഹാവിഷ്ണുവിന് നീലനിറം വന്നത് പാലാഴിയിൽ വന്നത് അനന്തസർപ്പത്തിൽ വന്നത് അവിടെ നിന്ന് ബ്രഹ്മാവിൻ്റെ ഉദയം ബ്രഹ്മാവിന് നാല് തല വന്നത് ബ്രഹ്മാവിൻ്റെ കയ്യിലെ വേദം ബ്രഹ്മപത്നിയായിട്ട് സരസ്വതി വന്നത് ബ്രഹ്മം എന്ന വാക്ക് ബ്രഹ്മാവുമായിട്ട് ചേർന്നത് ഇതെല്ലാം ഇത്ര ഭംഗിയായിട്ടാണ് വിവരിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിന് അമ്പലമുണ്ട് ശിവന് അമ്പലമുണ്ട് ബ്രഹ്മാവിന് അമ്പലം വളരെ കുറവാണ് ഉണ്ടാവാറില്ല സാധാരണ ചിലർ ചിലപ്പോൾ ചോദിക്കാറുണ്ട് സാർ ഈ ബ്രഹ്മാവിന് മാത്രം എന്താ ക്ഷേത്രം ഇല്ലാത്തത് വളരെ സിമ്പിളാണ് ആൻസർ സർവതിൻ്റെയും സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് ഒരമ്പലം സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല വളരെ രസമല്ലേ ഇത് സൃഷ്ടികർത്താവിന് മറ്റൊരു സൃഷ്ടി ആവശ്യമില്ല എന്നാണ് പറയുക അപ്പോൾ ആ ബ്രഹ്മസങ്കല്പം ബ്രഹ്മാവിൻ്റെ സങ്കല്പം ശിവൻ്റെ സങ്കല്പം ശിവരൂപങ്ങളുടെ ശിവകുടുംബാംഗങ്ങളുടെ സങ്കല്പം ഇവയെല്ലാം വലിയ വലിയ ആത്മീയ സന്ദേശവും അതോടൊപ്പം തന്നെ ശാസ്ത്ര സന്ദേശവും നമുക്ക് നൽകുന്നുണ്ട് ദേശത്തിൻ്റെയും കാലത്തിൻ്റെയും എല്ലാം ഒഴുക്കിലും നമുക്ക് നഷ്ടപ്പെട്ടത് പലപ്പോഴും സന്ദേശത്തിൻ്റെ ഒരു ഭാഗമാണ് കഥ ഇന്നും നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ സങ്കല്പങ്ങളിൽ നിന്നെല്ലാം സന്ദേശമെടുത്ത് അതിനെ അനലൈസ് ചെയ്ത് ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വിശകലനം ചെയ്ത് അതിൻ്റെ ഭാവ രസ രൂപ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശകലനം ചെയ്ത് ഈ പ്രപഞ്ച പ്രതിഭാസത്തെ ആത്മീയതയും ശാസ്ത്രവും സമന്വയിപ്പിച്ചുകൊണ്ട് ദീർഘദൃഷ്ടിയുണ്ടായിരുന്ന ഋഷിവര്യന്മാർ മനോമണ്ഡലത്തിൽ അത്ര ഗംഭീരമായിട്ടാണ് താത്വിക നിലവാരത്തിലുള്ള ആത്മീയത ബേസിക് സ്പിരിച്വാലിറ്റി പ്രായോഗിക നിലവാരത്തിലുള്ള ആത്മീയത അപ്ലൈഡ് സ്പിരിച്വാലിറ്റി ഇത് രണ്ടും സമന്വയിപ്പിച്ചത് എന്ന് ഒന്ന് മനസ്സിലാക്കണം ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ സംസ്കൃതി ഭാരതത്തിൻ്റെ ചിന്താധാരകൾ ഈ മറ്റെല്ലാ സംസ്കാരങ്ങളും മണ്ണടിഞ്ഞിട്ടും മണ്ണടിയാതെ ഇന്നും എന്നും നിലനിൽക്കുന്നത് ലോകജനത രണ്ട് കയ്യും നീട്ടി അത് സ്വീകരിക്കാൻ കാരണവും അതിനകത്തെ ഉജ്ജ്വലമായ സന്ദേശമാണ് അടുത്ത ക്ലാസ്സിൽ അവതാരങ്ങളെക്കുറിച്ചും ഇന്ന് പറഞ്ഞു തീർക്കാത്ത ചില ഭാഗങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എൻ്റെ വിനീത പ്രണാമം നമസ്കാരം